അനുസരിക്കുന്ന സന്ദർഭവും അപ്പോ ആത്മാവ് മരിക്കുന്നില്ല ശരീരത്തിന് മരണമുള്ളൂ ഈ കാര്യം അർജുനനെ ബോധിപ്പിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രമിക്കുന്നത് കഥയനുസരിച്ച് ആ ഒരു വിഷയമാണ് ഇവിടെ പ്രധാനമായി ചർച്ച അപ്പോ അതുകൊണ്ട് ചർച്ച ചെയ്യുന്നു ബന്ധുക്കളുടെ മരണം അർജുനന് വളരെ ദുഃഖത്തെ ഉണ്ടാകുന്നു അപ്പൊ ആ ദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടി അവരാരും മരിക്കുന്നില്ല ഒന്നാലും മരിക്കുന്നില്ല എന്നൊരാശയമാണ് ഇവിടെ പറഞ്ഞത് അതാണ് ഈ പതിമൂന്നാമത്തെ പദ്യത്തിൽ പറയുന്നത് ഭാഷ ഏകസ്മിന്റെ വർത്തമാനസ്യ ദേഹിന കൗമാരാവസ്ഥ വിഹായ യൗവനാദ്യവസ്ഥ പ്രാപ്തവും ആത്മന സ്ഥിരത്വബുദ്ധ്യ യഥ ആത്മാ നഷ്ട ഇതിനെ ശോചത്തിൽ ദേഹാന്തരപ്രാപ്തമൊക്കെ തഥൈവ സ്ഥിരാത്മേരി ബുദ്ധിമാൻ നശോചത്തി അത ആത്മനാണ് നിത്യത്വ ആത്മാന ശോകസ്ഥ ഇതിന്റെ ആശയത്തിൽ ആത്മോത്തര വ്യത്യാസമുണ്ടായിരുന്നു എല്ലാ അസ്ഥികന്മാരും ഒരേ ശരീരത്തിൽ അംഗീകരിക്കുന്നവരുമാണ് ആത്മാവ് നിത്യമാണ് അതിന് നാശം അതുകൊണ്ട് ഇതിൽ പിന്നെ ഭാഷകാരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ശാന്തര ഭാഷയും രാമാനുജനും മാത്രം എല്ലാവരും ഒരേ അഭിപ്രായം ആണ് കൂടുതൽ വ്യാഖ്യാനിക്കുന്നത് ഇതര അഭിപ്രായങ്ങളിൽ നിന്നാണ് കൂടുതൽ വ്യാഖ്യാനിക്കുന്നത് ഈ ഉദാഹരണം എല്ലാവരും സ്വീകരിക്കുന്നതാണ് പല സ്ഥലത്തിലും ഈ ഉദാഹരണം ചർച്ച ചെയ്യുന്നതാണ് ഏകസ്മിന്റെ വർത്തമാനസ്ഥിതി ഒരു ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേഹി ഇവിടെ ആത്മാവ് പറയുന്നതിന് പകരം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ദേഹി എന്നാണ് ദേഹം ഉള്ളത് മധു പ്രത്യേകത അതങ്ങനെ പറയുന്നതിന് കാരണം ആത്മാവിനെ ദേഹി എന്ന് പറയാൻ കാരണം ദേഹത്തിൽ നിന്ന് ഭിന്നമാണ് ആത്മാവ് എന്ന് കാണിക്കാനാണ് ദേഹി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ ദേഹി ദേഹമുള്ളതായ ആത്മാവിനെ കൗമാരാവസ്ഥാമിഹായ പ്രാപ്തവും കൗമാരാവസ്ഥ കടന്നുപോയിട്ട് യൗവനം വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളെ പ്രാപിക്കുമ്പോൾ ആണ് കൗമാരാവസ്ഥ മിഹായ കൗമാരാവസ്ഥയെ പറ്റിട്ട് എന്നുവെച്ചാൽ കടന്നിട്ട് യൗവനാദി അവസ്ഥ യൗവനം വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളെ പ്രാപിക്കുമ്പോൾ ആത്മന സ്ഥിരത്വ ബുദ്ധിയ പക്ഷെ ഇവിടെ ആത്മാവിൽ സ്ഥിരത്വ ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ് ആത്മാവിന്റെ സ്ഥിരത്വ ബുദ്ധി എന്ന് പറഞ്ഞാൽ തന്റെ സ്ഥിരത്വ ബുദ്ധി തനി താൻ സ്ഥിരമാണ് തനിക്ക് യൗവനം തനിക്ക് വാർദ്ധക്യം തനിക്ക് കൗമാരം ഇങ്ങനെ ഒരു ബോധമാണ് അപ്പൊ തന്നിൽ ഒരു സ്ഥിരത്വ ബുദ്ധിയുണ്ട് ശരീരം അസ്ഥിരമായിരിക്കും അപ്പോൾ കൗമാരം തുടങ്ങിയ അവസ്ഥകൾ ശരീരത്തിൻ്റെതാണ് തന്റേതല്ല എന്നയാളെ അയാളെ കാരണം താനാണ് ഗുണവാനായിരുന്നത് താനാണ് യുവാവായിരുന്നത് താനാണ് വൃദ്ധനായിരുന്നത് അതാണ് ആത്മനാഹ സ്ഥിരത്വ ബുദ്ധി എന്ന് വെച്ചാൽ തന്റെ സ്ഥിരത്വ ബുദ്ധി താൻ സ്ഥിരമാണെന്നുള്ള ബുദ്ധി കൊണ്ട് ആത്മാവെന്ന് വെച്ചാൽ താനെന്നുള്ള യഥാ ആത്മാ നഷ്ടയില്ല അവിടെ താൻ നശിച്ചുപോയി ഇല്ലാതായി എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നില്ല ഇതൊരു ഉദാഹരണം മാത്രമാണ് ദേഹാത്തായ തഥൈവ സ്ഥിരാത്മാ അതുകൊണ്ട് ആത്മാവ് അവിടെയാണ് ആത്മാവെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ താൻ ശരീരത്തിന് അവസ്ഥാന്തരം വന്നാലും അവിടെ സ്ഥായിത്വ ബുദ്ധി തന്നെ അപ്പൊ ഈ സ്ഥായിത്വ ബുദ്ധിക്ക് ആശ്രയമായി ആത്മാവെന്ന് പറയുന്ന അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കും ഒന്നുണ്ടെന്ന് മനസ്സിലാക്കും അവിടെ താനെന്ന് വിളിക്കുന്നത് ഈ അഹംബോധത്തിന് ആശ്രയമായിരിക്കുന്ന നിത്യമായ ഒന്നിനാണ് മാറാത്ത ഒന്നിനാണ് അഹംബോധത്തിന് ആശ്രയമായ ശരീരം എന്ന് പറഞ്ഞാൽ അത് മാറുന്നതാണ് അതിന് മാറ്റം വരും അപ്പൊ ശരീരത്തിനപ്പുറം അഹംബോധത്തിന് ആശ്രയമായി നിത്യമായ ഒന്നുണ്ടായിരിക്കണം ഇതാണ് സംഘന്മാരുടെ യുക്തി ആത്മാവിന് എല്ലാവരും സ്വീകരിച്ചത് സംഘന്മാരുടെ എന്ന് പറയാൻ കാരണം അവരാണ് പ്രാചീനമായി ഇതിനെക്കുറിച്ച് പുരുഷനെ കുറിച്ച് ചിന്തിച്ചത് അതുകൊണ്ട് ഒരു സ്ഥിരബുദ്ധി അഹംബോധത്തിന് ആശ്രയമായി സ്ഥിരമായി ഒന്നുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടാകുന്നു അത് ദേഹമാകാൻ വഴിയില്ല കാരണം ദേഹം മാറുന്നു അപ്പൊ ദേഹത്തിൽ നിന്ന് ഭിന്നമായി വ്യതിരിക്തമായി ഒന്നുണ്ട് അതിനാണ് ദേഹി അല്ലെങ്കിൽ ആത്മാവ് എന്ന് ആത്മാവിന്റെ അസ്തിത്വത്തിന് സാധാരണ പറയുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ ഉദാഹരണമായിട്ടാണ് ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങളിൽ താൻ മാറുന്നില്ല എന്ന് പറയുന്നത് തഥായ അതുപോലെ തന്നെ ദേഹാദേഹാന്തരം പ്രാപ്തമാക്കുന്നു മരണശേഷം ഇങ്ങനെ സ്ഥിരമായി തന്റെ ഉള്ളിൽ ഒരു ദേഹി നിലനിൽക്കുന്നു എന്ന് യുക്തിയിലൂടെ മനസ്സിലാക്കുമ്പോൾ ഈ ശരീരം ദേഹാദേഹാന്തരം ഈ ശരീരം വിട്ടിട്ട് ആ ആത്മാവ് ദേഹി മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നു അപ്പം മരണശേഷം ദേഹി അല്ലെങ്കിൽ ആത്മാവ് മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നു സ്ഥിര അങ്ങനെ പ്രാപിക്കുമ്പോൾ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഈ ശരീരത്തിൽ അഹംബുദ്ധിയുടെ ആശയം സ്ഥിരമായിരിക്കുന്നത് ശരീരം മാറുകയാണ് കാരണം മരണശേഷവും ഈ അഹംബുദ്ധിയുടെ ആശ്രയമായി സ്ഥിരമായ ഒന്ന് സ്ഥിതി ചെയ്യുന്നു അതാണ് ആത്മാവ് സ്ഥിര ആത്മാവ് ആത്മാവ് സ്ഥിരമാണ് മാറ്റമില്ലാത്തതാണ് ഇതി ബുദ്ധിമാൻ ഇങ്ങനെ അറിയുന്നവൻ ആത്മാവിന്റെ സ്ഥിരത അറിയുന്നവൻ നശിപ്പിക്കും ശരീരനാശത്തെ കുറിച്ച് ദുഃഖിക്കുന്നില്ല അപ്പൊ അർജുനാണ് പറയുന്നത് പറയുകയാണ് കൊല്ലം ഇനി കൊല്ലുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല കണ്ണോടെ ശരീരനാശമേ സംഭവിക്കുന്നുള്ളൂ ഇനി നീ മരിച്ചാൽ ഞാൻ ദുഃഖിക്കേണ്ട കാര്യമില്ല ശരീരനാശമേ സംഭവിക്കുന്നുള്ളൂ ആത്മാവ് ശരീരം വിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു അപ്പോ ശരീരനാശം എന്തായാലും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല അത് പരിണാമത്തിൽ ഒരു നാശം സംഭവിക്കും അത് തടയാൻ പറ്റില്ല അവശ്യം ഭാവിയാണ് അപ്പൊ അവശ്യം ഭാവിയായ ഒരു കാര്യത്തിൽ ദുഃഖിക്കണം മരണം ശരീരനാശമാണ് ദുഃഖിക്കരുത് അപ്പോൾ ദുഃഖത്തിന് പരിഹാരമായാണ് ഉദ്ദേശിച്ചത് അതാ ആത്മനാം നിത്യത്വ ആത്മാനോ നശോകസ്ഥ അതുകൊണ്ട് ആത്മനാം നിത്യത്വം അവിടെ ബഹുജനം പ്രയോഗിക്കുന്നത് ആത്മ പലതാണ് പക്ഷേ ശങ്കരഭാഷ്യം പോലെ അവിടെ ആത്മാവ് പലതാണ് അവയെല്ലാം നിത്യമാണ് അതുകൊണ്ടെന്താണ് ആത്മാന നശോകസ്ഥ ഈ ആത്മാക്കൾ ഒരിക്കലും ദുഃഖത്തിന് വിഷയമല്ല ആത്മാവിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല പിന്നെ ശരീരം അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട അതെന്തായാലും നശിക്കണം ഉദാഹരണം ആദ്യം പറഞ്ഞു ശരീരം മാറിക്കൊണ്ടിരുന്നാലും താൻ മാറുന്നില്ല ആ അപ്പോ ആ താൻ നഷ്ടപ്പെടുന്നില്ല അതായത് അവിടെ നഷ്ടപ്പെടാതിരിക്കുന്നതും എന്താണെന്നൂടെ അവിടെ പറയുക ഒന്നും നഷ്ടപ്പെടുന്നില്ല ഇവിടെ ഭാഷ്യത്തിൽ എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് ദേഹീന്നാണ് മനസ്സിലായി അല്ലാതെ അവിടെ ആത്മാവെന്ന് പറയുന്നില്ല ഇവിടെ ദേഹീനെ പറയുന്നു അപ്പോൾ നഷ്ടപ്പെടാതിരിക്കുന്നത് ദേഹിയാണ് അത് ആത്മാവാണെന്നുള്ള ബോധിപ്പിക്കും ആ ദേഹിയെ കൂടെ പറയുകയാണ് താൻ നഷ്ടപ്പെടുന്നില്ല ശരീരം നശിക്കുന്നു എന്നുള്ള ബോധം ആ അങ്ങനെ അതൊരു യുക്തി അല്ല അങ്ങനെ ഉണ്ടാവണമെന്നാണ് അല്ല ഇതിന് പൂർവപക്ഷം പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അങ്ങനെ അദ്ദേഹം ശരീരം നശിച്ചു കഴിഞ്ഞാൽ നശിക്കാത്ത ഒരാത്മാവ് ശേഷിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു യുക്തിയിലൂടെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ല ഇതിന് പൂർവപക്ഷം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവപക്ഷം ഒരുപാട് വരും അപ്പൊ പിന്നെ ഉദാഹരണം പൊരുത്തപ്പെടുന്ന ഒരംശത്തിൽ പൂർണ്ണമായും പൊരുത്തപ്പെടുന്നില്ല ഇത്രയേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ശരീരം മാറുന്നു മാറാതെ വന്നിരിക്കുന്നു ആ ഞാനുണ്ടെന്ന് ആ ബോധത്തിന് ആശ്രയമായി ഇരിക്കുന്നതാണ് മാറാത്തതെന്ന് ഞാൻ ഇത് അദ്വൈതം പറയും അഹങ്കാരാസ്പദം അസ്മത് പ്രത്യ വിഷയം എന്നൊക്കെ പറയും എല്ലാവരും സമ്മതിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആസ്തികന്മാരെല്ലാം അങ്ങനെ സ്വീകരിക്കുന്നു ഇപ്പോ അങ്ങനെ അസ്മത് അഹം പ്രത്യയത്തിന്റെ ആശ്രയമായിട്ട് ശരീരത്തിൽ നിന്നും എല്ലാം വേറിട്ട് അങ്ങനെ ഒന്നുണ്ടോ എന്നൊന്ന് കടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന് ഇത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ ഈ ദൃഷ്ടാന്തത്തിലൂടെ ദാഷ്ടാന്തികത്തെ പൂർണ്ണമായി സിദ്ധിക്കാമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പൊതുവെ അദ്വൈതികളെ തന്നെ പറയുന്നത് എന്താണ് ഈ ആത്മാവിനൊരു ദൃഷ്ടാന്തം പറയാനില്ല ദൃഷ്ടാന്തമായിട്ട് കാരണം ആത്മാവിന് തുല്യമായി മറ്റൊന്നില്ല പിന്നെ എങ്ങനെ ദൃഷ്ടാന്തം പറയും എല്ലാവരും സ്വീകരിക്കുന്ന കാര്യമാണ് പിന്നെ ഇതുപോലെ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ അതിന്റെ ഒരു അംശത്തെ എടുക്കുക മാറുന്നിടത്ത് മാറ്റമില്ലാത്ത ഒരു അനുഭവം ഉണ്ട് അതുപോലെ ഭരണശേഷവും ഒന്നുണ്ടായിരിക്കും അനുഭവമൊന്നുമില്ല ജീവിച്ചിരിക്കുമ്പോൾ അനുഭവം അതങ്ങനെയുള്ള അനുഭവമൊന്നുമില്ല പറഞ്ഞില്ലേ ഇതൊരു ശക്തമായ യുക്തിയൊന്നുമില്ല അതിൽ നമ്മൾ പൂർവപക്ഷം ഇപ്പോൾ ജീവൻ മുക്തി എന്ന് പറയുന്ന അദ്വൈത വലിയ സിദ്ധാന്തമായി വയ്ക്കുന്നു പക്ഷെ അതിന് പൂർവപക്ഷമുണ്ട് ശക്തമായ പൂർവപക്ഷമുണ്ട് ഏത് സിദ്ധാന്തമുണ്ടോ ഏ ഏതില് ഇതില് എന്താണ് ചർവാകന്മാർ പൂർവപക്ഷം ഉന്നയിക്കും സർവാത്മാർ പറയും അങ്ങനെ ഒരു ഏർപ്പാടെ എന്ന് പറയും പിന്നെ ആധുനിക ഭൗതികവാദികൾ ആത്മാവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരെല്ലാം പൂർവപക്ഷങ്ങളിലേക്ക് അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് സിദ്ധാന്തമുണ്ടോ പൂർവപക്ഷം ഉണ്ടാവും എന്തുകൊണ്ടാണത് ഒരു ചിന്താ പദ്ധതിയാണ് അതായത് എംപരിക്കൽ എവിഡൻസ് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു യോജിപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യമില്ല യുക്തിയിലൂടെ അഭ്യൂഹങ്ങളിലൂടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നു ആത്മാവിന് ദൃഷ്ടാന്തമില്ല എന്നാലും ദൃഷ്ടാന്തം കൊണ്ട് അതിനെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു അപ്പോ ആത്യന്തികമായിട്ട് എന്താണ് ഇതൊരു വിശ്വാസം അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കും ആത്മാവെന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു വിശ്വാസമാണ് അത് ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഏ ആ ആ വ്യക്തിത്വം അത് അതൊരു ഫിറ്റായ ഉദാഹരണമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അതിൽ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു പ്രധാനമായ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നതിനൊന്നും വലിയ വില കൽപ്പിക്കരുത് നിങ്ങളെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താനല്ല ഞാൻ പറയുന്നത് മനസ്സിലായോ പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് ആത്മാവെന്ന് പറയുമ്പോ സിമ്പിളായി പറഞ്ഞു ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്ന എന്താണ് ഈ ഭൗതിക അതീതമായ ഒന്നാണ് അല്ലെങ്കിൽ പ്രപഞ്ചാതീതമായ ഒന്നാണ് അത് പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല അത് പ്രാപഞ്ചികമല്ല പ്രപഞ്ച സ്വഭാവമൊന്നും അതിനകത്തില്ല ഒന്നും തന്നെ അപ്പോൾ ഉണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ആത്മാവിനെ സംബന്ധിച്ചു അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രപഞ്ചാതീതം എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട് പ്രപഞ്ചം അതീതം ഇത് ആകാശവിസമെന്ന് പറയുന്ന എന്ന് പറയും പോലെയാണ് ഇതൊരു വികല്പവാക്യമാണ് എന്നുവെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും പ്രപഞ്ച അതീതമാണ് കാരണം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായി അറിയാം നമ്മുടെ ശരീരമോ ഈ ഭൂമിയോ അല്ല മൊത്തം പ്രപഞ്ചത്തെ എടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം പ്രപഞ്ചത്തെ കുറിച്ച് നമുക്ക് വളരെ ചെറിയൊരു അറിവ് എൺപത്തി അഞ്ച് ശതമാനം പ്രപഞ്ചം ഇതുവരെ മനുഷ്യന് വെളിപ്പെട്ടിട്ടില്ലെന്നാ പറയുന്നത് അടുത്ത കാലങ്ങളിൽ വെളിപ്പെടാൻ സാധ്യതയില്ല ഡാർക്ക് മാറ്റം ഡാർക്ക് എനർജി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും മനുഷ്യന് ഒരു ഐഡിയ ഇല്ല ചില മാത്തമെറ്റിക്കൽ മോഡൽ ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടെന്ന് ഉള്ള ചില സ്പെക്കുലേഷൻസാണ് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും മനുഷ്യർക്ക് ധാരണയില്ല പ്രപഞ്ചം പോലും മനുഷ്യന് വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് അതുകൊണ്ടാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അത് നമ്മൾക്ക് അംഗീകരിച്ചേ പറ്റും ആധുനിക ഭൗതികത്തിന് അത് അംഗീകരിച്ചേ പറ്റും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ പരിമിതമാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പരിമിതമായിരിക്കുമ്പോൾ പ്രപഞ്ച അതീതവും നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റും പ്രപഞ്ചമേ എന്താണ് നമുക്ക് പിടികിട്ടുന്നില്ല അപ്പം പ്രപഞ്ച അതീതം എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം പ്രപഞ്ച അതീതം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം ആദ്യം പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് ധാരണ വേണം പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടായിരുന്നാലേ പ്രപഞ്ച അതീതം നമുക്ക് ചിന്തിക്കാൻ പറ്റും പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ല വളരെ കഷ്ടിയാണ് പിന്നെ പ്രപഞ്ചാതീതമൊക്കെ പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നതാണ് ശബ്ദ ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യം വികല്പ അതൊക്കെ വികല്പ പ്രയോഗങ്ങളാണ് നമ്മൾ അങ്ങനെ പ്രയോഗിക്കുന്നു അത്രയേ ഉള്ളൂ കാരണം ആകാശമുണ്ടെന്ന് നമുക്കറിയാം അവിടെ നമുക്ക് ആകാശത്തെ പ്രയോഗിക്കാം കുസുമശം അത് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് പറയും ആകാശ കുസുമം അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ വസ്തുശൂന്യമാണ് അതുപോലെയുള്ള പ്രപഞ്ച അതീതമെന്നും മറ്റും പറയുന്ന കൽപ്പന പ്രപഞ്ചത്തെ അറിയാതെ പ്രപഞ്ച അതീതം നമുക്ക് പറ്റും ഇതൊക്കെ പൂർവപക്ഷങ്ങളാണ് വിശ്വാസത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് ഇത്തരം പൂർവപക്ഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മറുപടി പറയുക എന്ന് പറയുന്നത് മറുപടി പറഞ്ഞാൽ അത് കൂടുതൽ സങ്കീർണമാകത്തില്ല എളുപ്പത്തിൽ നിന്നും പരിഹരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഇന്നത്തെ എന്താണ് ഭൗതികവാദികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഈ ഉദാഹരണങ്ങളൊക്കെ വെച്ച് വളരെ പെർഫെക്റ്റായി ആത്മാവിനെ എന്നൊന്നും പറയാൻ പറ്റില്ല ആശയം എന്ന് പറയുന്നത് മനുഷ്യന്റെ വിശ്വാസത്തിന് വിട്ടുകൊടുക്കും മനുഷ്യന്റെ വിശ്വാസം അതിപ്രാചീനമായൊരു വിശ്വാസം എല്ലാ വിശ്വാസത്തെ സാധൂകരിക്കുന്നതിനുള്ള കുറച്ച് യുക്തികൾ പറയാവുന്നുള്ളത് അതുകൊണ്ട് ഒരു പൂർണ്ണനിഷ്ഠാന്തം ആത്മാവിന് സാധ്യമല്ല ആത്മാവ് പ്രപഞ്ച അതീതമായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രപഞ്ചത്തിലുള്ള ഒന്നും തന്നെ ആത്മാവിന് നിഷ്ഠാന്തമാണ് അതാണ് ആത്മനാമ നിത്യത്വ അതുകൊണ്ടെന്താണ് ആത്മാക്കളെല്ലാം നിത്യമാണ് ആത്മനോ നശ്വതസ്ഥ അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല ശരീരം എന്തായാലും നശിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അടുത്ത അപ്പോൾ ഇത് വ്യക്തമാണ് യഥാ അസ്മിൻ ദേഹേ എങ്ങനെയാണോ ഈ ദേഹത്തിന് ദേഹിനഹം ദേഹികൾക്ക് ആത്മാക്കൾക്ക് കൗമാരം യൗവനം ജര കൗമാരം യൗവനം ജര ഇത്യാദിക ഭവതി ഇതെല്ലാം സംഭവിക്കുന്നത് തഥാ ദേഹാന്തര പ്രാപ്തി അതുപോലെയാണ് ദേഹാന്തര പ്രാപ്തി സംഭവിക്കുന്നത് ഒരു ദേഹം വിട്ട് വേറെ ദേഹത്ത് ആത്മാവ് പ്രാർത്ഥന വളരെ വ്യക്തമായിട്ട് പുനർജന്മത്തെ കുറിച്ച് പറയുന്നു ഒരു ശരീരത്തെ വിട്ടിട്ട് വേറൊരു ശരീരത്തെ പ്രാപിക്കുന്നു അവിടെ ഉദാഹരണത്തിൽ നിന്ന് ഒരു സ്ഥിരത സ്ഥിരമായി ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ ദേഹാന്തര പ്രാപ്തിക്ക് ഉദാഹരണമല്ല പറഞ്ഞത് നമ്മളതിൽ സമാധാനിക്കുകയാണ് നമുക്ക് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഇത് മതി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും പോരാ മറ്റൊരു വിഷയം വിശ്വാസം ഉണ്ടെങ്കിൽ ശാസ്ത്രങ്ങളൊന്നും പോരാതെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ ധാരാളം ധീരകർത്തവെല്ലാം മുഖ്യ വിവേകമുള്ളവൻ ഒരു കാര്യത്തിൽ മോഹിക്കുന്നില്ല അപ്പോൾ ഭഗവാൻ അർജുനോട് പറയുന്നു ഞാൻ ഈ പറയുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കും മനസ്സിലായില്ലെങ്കിൽ ഏതൊക്കെ ബുദ്ധ ബുദ്ധിമാനസ്യ ഇത് മനസ്സിലായാൽ നീ ആരായി ബുദ്ധിമാനായി കൃതകൃത്യസ്ഥ പിന്നെ നിനക്ക് ധൈര്യമായിട്ട് എന്റെ പണി തുടങ്ങാം പക്ഷെ ഈ പറയുന്നത് മനസ്സിലാക്കണം മടി എന്താണ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അത് എന്താണ് മടിച്ചു നിൽക്കരുത് മടിച്ചു നിൽക്കരുത് ഒരു രൂപ മുടക്കിയാൽ ഒരു ലക്ഷം കൂടെ പോലും പണ്ട് എന്റെ കുട്ടിക്കാലത്ത് നിരന്തരം റോഡിൽ കേൾക്കുന്നതാണ് ഇപ്പൊ അങ്ങനെ കേൾക്കാറില്ല അനൗൺസ് ചെയ്തുകൊണ്ടേ മടിക്കരുത് മടിക്കരുത് അപ്പൊ അറിയാതെ നമുക്കൊരു പ്രലോഭനം വരെ ഞാൻ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് എന്റെ കൈ അങ്ങോട്ട് നീണ്ടിട്ടില്ല ഇതുവരെ സത്യം ഞാൻ പറയും അപ്പോൾ ഈ ലോകം മനുഷ്യന് മനസ്സിലായി കാരണം അന്ന് എനിക്ക് പ്രോബബിലിറ്റി തെറിയെ കുറിച്ച് തിയറിയെ കുറിച്ച് പഠിക്കാതെ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു അപ്പോൾ അത് സാധ്യത കുറവാണ് വെറുതെ എങ്ങനെ കാശ് അന്ന് ഒരു രൂപയോ അതുപോലെ ഇതെന്താണ് വിശ്വസിക്കും ബോധിക്കും മനസ്സിലാക്കുന്ന ഞാൻ പറയുന്നത് വിശ്വസിക്കും എന്ന് പറയുമ്പോൾ വിശ്വസിച്ച എന്ന് വരും ബുദ്ധിമാൻസ്യ കൃതകൃത്യസ്ഥ ഭാരത അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്തായാലും എന്താണ് കീറി കുറിച്ച് പരിശോധിക്കാനൊന്നും കൊണ്ട് അർജുനന്റെ ശോകവും ഒക്കെ മാറിയോ അർജുനൻ ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോ ഇത്രയും മതി അത് അത് നമ്മൾ നോക്കിയാൽ അപ്പോ അർജുനന്റെ ഒരു വൈകാരിക തകർച്ച ഒരു വൈകാരികമായ തളർച്ച അതിനൊരു ഡോസ് എന്ന് നമ്മൾ കണക്കാക്കുക ആ രീതിയിൽ ഇതിനൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട് അത് നമ്മൾ അംഗീകരിച്ചാണ് ഏ ഉം തീർച്ചയായിട്ടും വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു ബലമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദുർബലമായ മനസ്സുകൾക്ക് മനുഷ്യനെ തടരുമ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അവരെ പിടിച്ചു നിൽക്കാൻ സഹായിക്കും കാര്യത്തിൽ സംശയമില്ല പണ്ട് ഇന്നും മനുഷ്യന് എത്ര കാലം അങ്ങനെ ഒരു ബ്രെയിൻ ഉണ്ടോ അത്രയും കാലം ഇതിനൊക്കെ സഹായിക്കും പക്ഷെ ഒരു ചെറിയ വ്യത്യാസം അതുകൂടെ അറിഞ്ഞിരിക്കുന്നു ഈ ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ട് ഏ ആ എഴുന്നൂറ് കോടിയോ അറിഞ്ഞിരിക്കും ഈ എഴുന്നൂറ് കോടി മനുഷ്യർക്കും വികാര തകർച്ച വന്നു കഴിഞ്ഞാൽ എഴുന്നൂറ് കോടി മനുഷ്യർക്കും നമ്മൾ എയിംസിൽ പോയാൽ അവിടെ പരിഹാരമുണ്ട് മനസ്സിലായോ ഏ അതുകൊണ്ട് നമ്മളിപ്പോഴും ഓർത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എഴുന്നൂറ് കോടി മനുഷ്യർക്ക് അവിടെ പരിഹാരമുണ്ട് എനിക്ക് അക്കാര്യത്തിൽ അമ്മയോട് വലിയ കൃതജ്ഞതയും കടപ്പാടും നന്ദി എല്ലാം ഉണ്ടായിരുന്നു ഈ സാധാരണ സ്വാമിമാരോ അംഗീകാരോ ആരും ചെയ്യാത്തൊരു വലിയ കാര്യമായി ചെയ്തു എന്തുകൊണ്ട് എഴുന്നൂറ് കോടി മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യം ഇനി ഈ പറയുന്ന സാധനം ഈ ഭഗവത്ഗീത ആണെങ്കിൽ ഇത് ക്രിസ്ത്യാനിക്ക് പറ്റത്തില്ല മുസ്ലിങ്ങൾക്ക് പറ്റത്തില്ല ബൗദ്ധർക്ക് പറ്റത്തില്ല യൂതന്മാർക്ക് പറ്റത്തില്ല പിന്നെ ആർക്കാ പറ്റുന്നത് എഴുന്നൂറ് കോടിയിൽ നൂറ് കോടിക്ക് പറ്റും പറ്റില്ല കാരണം നൂറ് കോടിക്ക് വലിയ വിശ്വാസം ഹിന്ദുക്കളാണ് പറഞ്ഞൊരു കാര്യമില്ല പിന്നെ വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന മനുഷ്യർക്ക് ഇത് പ്രയോജനം ചെയ്യുന്നുള്ളൂ അല്ലേ അത് ഇതിനൊരു പോരായ്മയില്ല ഇത് വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ കേട്ടാൽ തന്നെ വിശ്വാസമില്ലാത്തവരാണ് നിരന്തരം കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഇത് എത്ര പേർക്ക് പ്രയോജനം ചെയ്യുമെന്ന് ചോദിച്ചാൽ വളരെ കുറച്ചു പേർക്ക് പ്രയോജനം ചെയ്യും വ്യാപകമായ പ്രയോജനമൊന്നുമില്ല മറ്റേതിനാണ് എന്താണ് ലോകത്തിന് മുഴുവൻ പ്രയോഗിച്ച് ആ പ്രയോഗം ഈ പറഞ്ഞ വൈകാരികമായ തളർച്ച ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ടാബ്ലറ്റ് ചെയ്യുന്ന പ്രയോജനം അത് മനുഷ്യരാശിക്ക് മുഴുവനുമാണ് ഇത് കുറച്ച് പേര് ചിലർക്ക് ഇതുപോലെ ബൈബിള് തന്നെ വേണം ചിലർക്ക് ഖുറാൻ തന്നെ വേണം ചിലർക്ക് തോറ വേണം എന്തവസ്ഥ വേണം ചിലർക്ക് വേറെ വേറെ പല സാധനങ്ങളാണ് അങ്ങനെ ഒരു വ്യത്യാസം വ്യത്യാസം കൂടെ നമ്മൾ മനസ്സിലാക്കി ഒരു മതപ്രഭാഷണം നടത്തുന്നവരല്ലേ നമുക്ക് ഇതൊന്നും വലിയ പ്രയോജനം ചെയ്തില്ലെങ്കിലും ഇതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് എല്ലാം എന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ് വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ അത് പ്രയോജനം അതിന് വിശ്വസിച്ചില്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ട് ഒരു പ്രയോജനം അത് മുഖ്യ വിശ്വാസം വിശ്വസിക്കുന്നവരും പ്രയോജനം ചെയ്യുമെന്ന് സംശയം അപ്പോൾ വിവേകി ആയവൻ അവിടെ മോഹിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അടുത്ത് അടുത്ത ശ്ലോകത്തിന്റെ ആമുഖമായി പറയും ഏതാവത് അത്ര കർത്തവ്യം ഇനി അടുത്ത് പറയുന്നത് എന്താണ് തിദിക്ഷയെ കുറിച്ച് പറയുന്നത് തിദിക്ഷ ശീലിക്കേണ്ടതാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ കൂടുതൽ വിശേഷിച്ചൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അത് പറയുകയാണ് പ്രത്യേകിച്ചൊന്നും ആത്മനാ നിത്യാന ഏവ അനാദി കർമ്മവശ്യതയ തത്ത കർമ്മോചിതദേഹ സംസൃഷ്ടാന തൈരേവ ദേഹേ ബന്ധനിവൃത്തയെ ശാസ്ത്രീയം സ്വവർണോചിതം യുദ്ധാദികം അനഭിസംഹിത ഫലം കർമ്മഭൂത അവർജനീയതയ ഇന്ദ്രിയ ഇന്ദ്രിയാർത്ഥസ്പർശ ശീതോഷ്ണാദി പ്രയുക്ത ശാസ്ത്രീയ കർമ്മസമാപ്തി ക്ഷന്തവ്യായി ഇവിടെ സംസ്കൃത ഭാഷ വളരെ ലളിതമാണ് ക്ലിഷ്ടമായ പ്രയോഗമുണ്ട് പക്ഷെ വ്യാഖ്യാനത്തിൽ പലയിടത്തും കുറച്ച് ക്ലിഷ്ടമായ പ്രയോഗമാണ് രാമാനുജാചാര്യന്റെ ഭാഷ്യം വളരെ ലളിതമാണ് എന്താണ് ചെയ്യേണ്ടത് ആത്മനാം നിത്യാനാം ആത്മാക്കൾ നിത്യമാണ് എടുത്തെടുത്ത് പറയും കാരണം ശരീരം അനിത്യമാണ് ആത്മാവ് നിത്യമാണ് നശിച്ചു പോകുന്നുണ്ടത് അനിത്യമെന്ന് പറയും എന്നാൽ അദ്വീതി പറയുന്ന പോലത്തെ അനിത്യമല്ല അദ്വീതി അനിത്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മിഥ്യ അതൊന്നുകൂടെ അംഗീകരിക്കും നിത്യാനന്ദയോ അനാദി കർമ്മവശ്യതയ ഇത് അനാദിയാണെന്നുള്ളത് ഇവർ സ്വീകരിക്കുന്നുള്ളൂ ഈ സംസാരം അനാദിയാണ് പ്രപഞ്ചം അനാദിയാണ് ജീവന്മാർ അനാദിയാണ് ഈ പ്രവാഹം അനാദിയാണ് അതെന്താണ് കർമ്മവശ്യത ഇവിടെയാണ് ഏറ്റവും പ്രധാന വ്യത്യാസം അദ്വൈതികളുമായിട്ട് അദ്വൈതികളിലൂടെ എന്ന് പറയും അത് താഴെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് കർമ്മവശ്യതയോ അതു അനുവചനീയ അജ്ഞാനാദിവശ്യതയോ ഈ അനുവചനീയ അജ്ഞാനം അത് അതിനധീനമാണ് ജീവൻ ഇതൊന്നും ഞങ്ങൾ സ്വീകരിക്കത്തില്ല അദ്വൈതികളതൊക്കെ പറയും ഞങ്ങൾ സ്വീകരിക്കുന്ന എന്താണ് അനാദിയായ കർമാധീനമാണ് ജന്മം എന്ന് പറയുന്നത് പ്രാരബ്ധ കർമാധീനമാണ് അത് അനാദിയായ കർമ്മമാണ് അത് പ്രാരബ്ധമായി വരുന്നത് അനാധീനമാണ് അല്ല അവിടെ അനുവചനീയമായ മിഥ്യയായ ഒരു അവിദ്യാജ്ഞാനം അങ്ങനെയൊന്നുമില്ല അത് അദ്വൈതികൾ പറയുന്നു ഇവിടെ അതിനൊന്നും യാതൊരു സ്ഥാനമാണ് അപ്പോ നമ്മൾ സാധാരണ ഗീത പ്രഭാഷണം കേൾക്കുന്നതും പറയുന്നതും ഈ അദ്വൈതത്തിന്റെ ഒരു ചുവട് പിടിച്ചാണ് അപ്പൊ ഗീതയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമുള്ളതെന്ന് ധരിച്ചു കളയുക അതേ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ തന്നെ ആ ഗീത വ്യാഖ്യാനിച്ചാൽ ഗീതയുടെ അർത്ഥം ശരിയാകും എന്നത് ഈ അനവചനീയമായ ജ്ഞാനം അവിദ്യ ഇതൊന്നും ഇല്ലാതെ തന്നെ ഗീത മനസ്സിലാക്കും അതിന്റെ സ്ഥാനത്ത് എന്ത് വൈകുന്നു കർമ്മത്തെ വെച്ചത് അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്റെ കർമ്മം മനസ്സിലായി അനുവചനീയ അജ്ഞാനാധിവസിക്കുന്നത് തത്തത് കർമ്മോചിത ദേഹസംസൃഷ്ട തത്തത് കർമ്മം എനിക്കെന്തുകൊണ്ട് ഈ ശരീരം കിട്ടും എന്റെ പൂർവ്വകർമ്മം ആണ് തത്തത് കർമ്മം അവരവരുടെ കർമ്മങ്ങൾ ഉപചിതമായ സമ്പാദിച്ചതായ ദേഹസംസൃഷ്ടാണ് ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് ഈ ആത്മാക്കൾ സംസൃഷ്ടമായിരിക്കുക എന്ന് വെച്ചാൽ ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കും ആരും ആത്മാക്കൾ തൈരയുക ദേഹേ ബന്ധനിവൃത്തേ തീരേവ ദേഹേ യോ ബന്ധ തസ്യ നിവൃത്തേ വൈജ്ഞാനികത്തിൽ പറയും ഈ ദേഹങ്ങളെ കൊണ്ടുവന്ന ബന്ധം ഈ നിത്യനും ഉണ്ടായിരിക്കുന്ന ആത്മാക്കൾക്ക് ഈ ദേഹമാണ് ഒരു ബന്ധത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ദേഹമായിട്ടുള്ള സംസർഗം കൊണ്ടാണ് ഈ സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കുന്നത് അതാണ് ദേഹബന്ധം ജനനവും മരണവുമെല്ലാം അനുഭവിക്കുന്നത് ദേഹബന്ധം കൊണ്ടാണ് അല്ല അജ്ഞാനം കൊണ്ടല്ല അതാണ് ദേഹേഹി ബന്ധം കർമ്മം കൊണ്ട് ദേഹം ദേഹസംസർഗം കൊണ്ട് ബന്ധം അല്ല ഇവിടെ അവിദ്യയെന്ന് ആവശ്യം ബന്ധം നിവൃത്തി ആ ബന്ധത്തെ ശാസ്ത്രീയം സുവർണോചിതം യുദ്ധാദികൾ അനഭിസംഹിത ഫലം കർമ്മ കുറവതാം അപ്പൊ അവിടെ ശാസ്ത്രീയമായ കർമ്മം ചെയ്യണം അത് അക്കാര്യത്തിൽ നമ്മുടെ ഈ ഗീത വ്യാഖ്യാതാക്കളായിട്ടുള്ള പ്രധാന എല്ലാ ഒറിജിനൽ ആചാര്യന്മാർക്കും ഒരേ അഭിപ്രായമാണ് എന്താണ് ഒരാള് കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം ശാസ്ത്രീയമില്ല ശാസ്ത്രത്തിൽ വിധിച്ച കർമ്മം ചെയ്യണം ശാസ്ത്രത്തിൽ വിധിച്ച കർമ്മമല്ല കർമ്മം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സ്വാമിമാര് വ്യാഖ്യാനിക്കുന്ന പോലെ കൈ കർമ്മം അങ്ങനെയൊന്നുമല്ല ശാസ്ത്രത്തിൽ വിധിച്ച തസ്മാൻ ശാസ്ത്രം പ്രമാണത്തിലെ കാര്യാകാര്യ ശാസ്ത്രത്തെ വിധിച്ചറിഞ്ഞാൽ ആർക്ക് വിധിച്ചറിഞ്ഞു ആർക്കാ വിധിച്ചത് ഓരോ ജാതികൾക്കും വിധിച്ചിട്ടുള്ളത് അക്കാര്യത്തിലൂടെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഈ മൂന്ന് പേർക്കുമില്ല അപ്പോ എന്താണ് ഇവിടെ അർജുനൻ ക്ഷത്രിയാണ് ആ ക്ഷത്രിയ ജാതിക്ക് വിധിച്ചിട്ടുള്ള കർമ്മം അതാണ് യുദ്ധം അങ്ങനത്തെ പറയുന്നത് സ്വവർണ്ണ ഉചിതം സ്വവർണ്ണം എന്ന് പറഞ്ഞാൽ സ്വജാതി ഇന്നത്തെ എന്താണ് രാഷ്ട്രീയ സ്വാമിമാരൊക്കെ വ്യാഖ്യാനിക്കും വർണ്ണം വേറെയാണ് ജാതി വേറെയാണ് അതൊന്നും ഈ ഭാഷകാരന്മാരാരും അംഗീകരിച്ചിട്ടില്ല ഇതൊക്കെ രണ്ടാണെന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെ വളരെ അടുത്ത് പറയും അടുത്ത പദ്യത്തിന്റെ എന്താണ് വ്യാഖ്യാനത്തിൽ പറയും അർജുനൻ എന്തുകൊണ്ട് ക്ഷത്രിയനായി നിങ്ങൾ മതപ്രഭാഷണത്തിൽ പറയും അർജുനന്റെ ഗുണവും കർമ്മവും അനുസരിച്ച് ഇവിടെ അങ്ങനെ അല്ല പറയുന്നത് ക്ഷത്രിയായ കുന്തിയുടെ മകനായി പറഞ്ഞതുകൊണ്ട് ക്ഷത്രിയ എന്ന് തന്നെ സ്പഷ്ടമായി പറഞ്ഞു അപ്പൊ വർണ്ണം അല്ലെങ്കിൽ ജാതി നിശ്ചയിക്കുന്നത് എങ്ങനെ അവൻ എവിടെ ജനിച്ചു എന്ന് നോക്കിയിട്ട് പിന്നെ അവൻ അങ്ങനെ ജനിക്കുമ്പോൾ അവന് ആ ക്ഷത്രിയന് വേണ്ടതായ ഗുണവും കർമ്മവും എല്ലാം ഉണ്ടായിരിക്കണം അവൻ ക്ലൈമ്യം മാസനകർമ്മ പാർട്ടി എന്നാൽ ഇതത്വ ഉപപത്യതേ അവന് എന്താണ് ക്ലീപതയെന്ന് വരാൻ പാടില്ല എന്തുകൊണ്ട് ക്ഷത്രിയന്റെ ഗുണവും കർമ്മം അവന് ഉണ്ടായി അത് നിർബന്ധമാണ് ഇനി അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം അതാണ് ഇപ്പൊ അർജുനൻ സംഭവിച്ചത് ക്ഷത്രിയനായിട്ടും പെട്ടെന്ന് ധൈര്യം ചോർന്നു ദുഃഖിതനായി അത് വരാൻ പാടില്ല അതുകൊണ്ടിവിടെ അർജുനന് തന്റെ ഗുണകർമ്മങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നീ ക്ഷത്രിയനായതുകൊണ്ട് നിന്റെ ഗുണകർമ്മങ്ങൾ ഇന്നതാണ് അത് വിടരുത് അത്ര ചെയ്യുന്നു എന്നാണ് ഈ വേദ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്താണ് ഗീതയുടെ മൂല്യം കുറഞ്ഞു അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള ശൂദ്രസ്വാമിമാരൊക്കെ ഗീതയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പല അഭ്യാസങ്ങളും കാണിക്കും പല വ്യാഖ്യാനങ്ങളും നടത്തും അത് അത് അങ്ങനെ ഒരു ഭാഗത്തോടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒറിജിനൽ ഗീത വേറെയാണ് നിങ്ങൾക്ക് ഏത് വേണം ഒറിജിനൽ ഗീത അതോ ഡ്യൂപ്ലിക്കേറ്റ് ഗീത ഏതാ വേണ്ടത് ഒറിജിനലാണെങ്കിൽ അങ്ങനെ പോവാം പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അങ്ങനെ പോവാം ഇത് രണ്ടും എനിക്ക് വശമാണ് ഇത് രണ്ടു തൊഴിലും ഞാൻ ചെയ്യുന്നതാണ് ഒറിജിനൽ ഗീത അനുസരിച്ചാണെങ്കിൽ ഇതാണ് എന്താണ് ക്ഷത്രിയയിൽ ക്ഷത്രിയ സ്ത്രീയിൽ പ്രത്യേകം പറയുന്നു ക്ഷത്രിയ സ്ത്രീയിൽ ജനിച്ചതുകൊണ്ട് അർജുനൻ ക്ഷത്രിയ അതുകൊണ്ട് യുദ്ധം ചെയ്തേക്ക് എന്തുകൊണ്ട് ശാസ്ത്രം വിധിച്ചിരിക്കുന്നു ഏത് ശാസ്ത്രം വിധിച്ചിരിക്കുന്നു മനുസ്മൃതി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും പറയും മഹാഭാരതത്തിൽ രാമായണത്തിലും പുരാണങ്ങളും എല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടേ ക്ഷത്രിയനാണ് യുദ്ധം ചെയ്യും അതിവിടെയും പറയും അത് ഇതിൽ ശാങ്കരഭാഷത്തിലും വരും യാത്രക്ക് സത്യസന്ധതയില്ലായ്മയും ഒരു വലിയൊരു വിഷം മനസ്സിലായി എന്നുവെച്ചാൽ താൻ വലിയ സത്യവാനാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല അങ്ങനെ കുറച്ച് ചിലപ്പോഴെങ്കിലും തോന്നും സത്യം പറയും പൂർണ്ണ സത്യനാകാനൊന്നും ആരോപണം പറ്റത്തില്ല എന്നാലും നമ്മുടെ മനസ്സിൽ സത്യം പറയണമെന്ന് തോന്നുമ്പോഴെങ്കിലും പറയുന്നു അത്യാവശ്യം ചിലവൊന്നും നമ്മളൊക്കെ കള്ളം പറയും നിലനിൽപ്പിന് വേണ്ടി ഭാഷകാരൻ ഗീതയില് വളരെ സ്പഷ്ടമായിട്ട് വർണ്ണം എന്ന് പറയുന്ന ഭാഷയത്തിൽ ജാതി എന്ന അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായോ ഭാഷയോട് പരിശോധിക്കും വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതി എന്നിട്ട് ഇതേ ഗീത വ്യാഖ്യാനിക്കുന്നവർ ഭഗവാൻ ഭാഷകാരനെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എന്താണ് വർണ്ണം വേറെ ജാതി വേറെ എന്താ സത്യസന്ധതയുള്ളത് വ്യാഖ്യാനത്തിൽ എന്താ സത്യസന്ധത ശാസ്ത്രവിചാരത്തിൽ അത് വേണം എന്നുള്ളതാണ് പിന്നെ മനുഷ്യന്റെ ചില ജീവിത സന്ദർഭങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ ചിലപ്പോൾ ചില കള്ളം പറയേണ്ടി വരും ചില കള്ളത്തിനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അത് വേറെ കാര്യം ഇത് തത്വവിചാരമാണ് അവിടെ രാഷ്ട്രീയത്തിന് വേണ്ടി കള്ളം പറയണം പറയാതിരുന്നാൽ നല്ലതാണ് അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സുവർണോന്നിതം ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള തന്റെ ജാതിക്കനുസരിച്ചുള്ള യുദ്ധാധികം അത് ചെയ്യുന്നു ജാതിക്കനുസരിച്ചുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഭാഷകാരൻ തീർത്തും പറഞ്ഞത് ക്ഷത്രിയുടെ സന്യാസം പാടില്ല ക്ഷത്രിയ ജാതി പറഞ്ഞു അങ്ങനെ അത് പാടില്ല എന്ന് തീർത്തും പറഞ്ഞു ആ പറയുന്നിടത്തൊരു സത്യസന്ധതയുണ്ട് എന്തുകൊണ്ട് വർണ്ണ ആശ്രമ നിയമം അനുസരിച്ച് ക്ഷത്രിയെന്നത് പാടില്ലെന്നാ പറയും അതെന്താ പറയും അതാണ് വർണ്ണാശ്രമ നിയമം എന്ന് പറയും അതിവിടെ വ്യാഖ്യാനം പറയുന്നുണ്ട് അത് ത്വയ യുദ്ധാധികം പരിത്യജ്യ ഭൈക്ഷം ചർക്കും ശ്രേയ ഇത് ഭാഷകാരന്റെ മാത്രം അഭിപ്രായമല്ല ആ പ്രാചീന ആചാര്യന്മാരുടെയൊക്കെ അഭിപ്രായം ഇതാണ് അതുകൊണ്ടെന്താണ് യുദ്ധാധികം പരിത്യജ് യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ യുദ്ധം രാജഭരണം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഭൈക്ഷം ചാർത്തും ശ്രേയസ ഭിക്ഷാചരണം നിനക്ക് ശ്രേയസില്ല സന്യാസം നിനക്ക് ശ്രേഷ്ഠം എന്നാണ് നീ ക്ഷത്രിയൻ അതിനെന്താ കുഴപ്പം ഒരു വർണ്ണ ആശ്രമ നിയമത്തെ അംഗീകരിക്കണമെങ്കിൽ അതിനനുസരിച്ച് എന്ന് പറയണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വർണ്ണ ആശ്രമം ആ വ്യവസ്ഥയെ തള്ളിപ്പറയും അത് ശരിയല്ല ദോഷങ്ങളുണ്ടെന്നും അല്ലാതെ ആ ഒരു വ്യവസ്ഥയെ അംഗീകരിച്ചാൽ ഇവരെല്ലാം അംഗീകരിക്കുന്നവരാണ് അപ്പൊ അതിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ക്ഷത്രിയനും സന്യസിക്കാൻ അവകാശമില്ല അത് ബ്രാഹ്മണനെ എന്നുവെച്ചാൽ ബ്രാഹ്മണ ജാതിയിൽ പിറന്നു ബ്രാഹ്മണ ജാതിയിൽ പിറന്നാൽ പോലും പുരുഷനായിരിക്കും സ്ത്രീയായിരിക്കാൻ പാടില്ല അങ്ങനെ പല നിബന്ധനകളും പിന്നാലെ ആനഭി സംഹിത ഫലം ഫലത്തെ ആഗ്രഹിക്കാതെ അനഭി സംഹിതം ആഗ്രഹമില്ല എന്തിനെ ഫലത്തെ കർമ്മഭഗവത അങ്ങനെ കർമ്മം ചെയ്യും കടുത്ത പണിയാണ് യുദ്ധം മനുഷ്യനെ കൊല്ലുന്ന പണിയാണ് അത് ചെയ്ത് ഇത് ചെയ്യണമെന്ന് നീ അവിടെ അങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോഴും ഫലത്തെ ആഗ്രഹിക്കരുത് ഫലത്തെ ആഗ്രഹിക്കാതെ എന്താണ് ഫലം എന്ന് പറയുന്നത് അതോവാ പ്രാപ്സിസി സ്വർഗം വിത്വാവ മോക്ഷസെ മതി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാം യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കും ഈ ഒരു ഫലം ഈ രണ്ട് ഫലങ്ങളെ ആഗ്രഹിക്കുക ഇതൊന്നും ആഗ്രഹിക്കാതെ യുദ്ധം ചെയ്യുക പിന്നെ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം പിന്നെ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം ഫലത്തെ ആഗ്രഹിക്കാം ഫലം ഇത് രണ്ടുമാണ് പവൻ എന്ന് പറയുന്നത് അതോ വാ പ്രാപ്തി സ്വർഗം ജിത്വാവാം മോക്ഷിച്ചു ജയിച്ചാൽ കൊടുത്ത എല്ലാ സമ്പൽ സമൃദ്ധിയും മരിച്ചാൽ സ്വർഗം പിന്നെ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം കൊല്ലാൻ വേണ്ടി പിന്നെല്ലാം എന്തിനായിട്ടും ആൾക്കാരെ പൊളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലാൻ വേണ്ടിയിട്ട് അതിന് യുദ്ധം ചെയ്യാം പക്ഷെ ഫലം ആഗ്രഹിക്കരുത് അപ്പൊ ഭീഷ്മദ്രാവണാദികളെ ധൈര്യമായിരുന്നു ആത്മാവ് മരിക്കുന്നില്ല ശരീരം മരിച്ചാലും നിരക്കിക്കണ്ട അതാണ് ഇവിടുത്തെ ദർശനം സത്യസന്ധമായിട്ടുള്ളത് അവർജനീയതയാ ഇന്ദ്രിയൈ ഇന്ദ്രിയ പക്ഷെ ഇവിടെ ഒഴിവാക്കാൻ വയ്യാത്തൊരു കാര്യമുണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ അവർജനീയമാണ് കർമ്മം പൂർവത്താകത്ത് കർമ്മം ചെയ്യുന്നത് ഒഴിവാക്കാൻ വയ്യാത്തൊരു കാര്യമാണെന്ന് ഇന്ദ്രിയ ഇന്ദ്രിയാർത്ഥ ഇന്ദ്രിയങ്ങളും അർത്ഥങ്ങളും വസ്തുക്കളുമായിട്ടുള്ള പദാർത്ഥങ്ങളുമായിട്ടുള്ള സംബന്ധം അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അടുത്ത പദ്യത്തിൽ പറയുന്ന കാര്യം പറയും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല യുദ്ധം ചെയ്യും അപ്പോ ഒന്ന് അർജുനോട് പറയുന്ന എന്താണ് ഈ വേണ്ടപ്പെട്ടവരെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം അതെന്ത് തരം ദുഃഖമാണ് മാനസികമായ മനസ്സാണ് അർജുനന്റെ മടിക്കുന്നത് അതുകൊണ്ടാണ് ശരീരം തള്ളുന്നത് മാനസിക ദുഃഖമാണ് പക്ഷെ ഇനി വേറെ ദുഃഖം വരാൻ പോകുന്നുണ്ട് ശാരീരിക ദുഃഖം അതുകൂടെ സഹിക്കുക അത് സഹിക്കും ശാരീരികമായ ക്ലേശങ്ങൾ സഹിക്കണം അതാണ് പറയുന്നത് ഇന്ദ്രിയ ഇന്ദ്രിയാർത്ഥസ്പർശ സ്പർശ ശീതോഷ്ണാദി പ്രയുക്ത സുഖദുഃഖ ശീതോഷ്ണാദികൾ കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ ശീതോഷ്ണാദികൾ കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അതാണ് നിമിത്തമായി ഉണ്ടാകുന്ന സുഖദുഃഖം അപ്പൊ യുദ്ധം ചെയ്യുന്നിടത്ത് എന്താ ചൂടും തണുപ്പും അതിനെന്താ വലിയ പ്രസക്തി യുദ്ധം ചെയ്യുന്ന ആളിന്റെ ചൂടോ തണുപ്പോ ഇതൊക്കെ നോക്കിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സിയാച്ചൻ്റെ യുദ്ധം ചെയ്യാൻ പോകുന്നവർ കൊല്ലം തന്നെ നല്ല കമ്പിളി കോട്ടൊക്കെ ഇട്ട് പോയാൽ പോരെ അവിടെ ഭയങ്കര തണുപ്പാണ് അപ്പൊ തണുപ്പുള്ളിടത്ത് അതിന്റെ വസ്ത്രം ധരിക്കുന്നു ചൂടുള്ളിടത്ത് അതിന്റെ വസ്ത്രം ധരിച്ച് പോയാൽ പോരെ അതാണ് ശീതോഷ്ണാദി എന്ന് പറയുന്നത് കാരണം ശീതോഷ്ണം എന്ന് പറയുന്നത് ഇവിടെ വലിയ പ്രസക്തിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഇവിടെയും ഇനി വരുന്ന ഭാഗത്തും വ്യാഖ്യാനിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുധങ്ങൾ കൊണ്ടേക്കുന്ന പ്രഹരം അത് സഹിക്കും അടി ഇടി ചവിട്ടും തൊഴിയും ഇതൊക്കെയാണോ യുദ്ധത്തിൽ പോയാൽ കിട്ടുന്നത് പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഒരു പൊട്ടിത്തെറിയില്ല പണ്ട് ഇങ്ങനെ നേരിട്ട് മുഷ്ടി ചുരുട്ടി ഇടിക്കുകയായി അല്ലെങ്കിൽ ആയിരങ്ങൾ കൊണ്ട് ദേഹം മുറിവേൽപ്പിക്കുകയും ശീതോഷ്ണാദി എന്നുള്ളതുകൊണ്ട് അതിലേക്ക് എടുക്കണം എന്നാലേ ശരിയാവുന്നതിന് വ്യാഖ്യാനത്തിൽ പറയും ഇന്ദ്രിയവും അർത്ഥവും തമ്മിലുള്ള സംബന്ധം കൊണ്ട് ശീതോഷ്ണാദികൾ ശരീരത്തിലുണ്ടാകുന്ന അടിയിടിയും ഒക്കെ കൊണ്ടേക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ക്ലേശങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന സുഖങ്ങളെല്ലാം ഉണ്ടാകും അത് അവർജനീയതയ ഭവന്തി ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റത്തില്ല ഇത്തരം ക്ലേശങ്ങളും ഉണ്ടാവും തേതു അവയെല്ലാം യാവത് ശാസ്ത്രീയ കർമ്മ സമാപ്തി അതെല്ലാം ഈ ശാസ്ത്രീയ കർമ്മങ്ങൾ ശാസ്ത്രവിഹിതമായ കർമ്മം ചെയ്യുന്നവൻ ആ കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ ക്ഷന്തവ്യാക്ഷണിച്ചത് നിങ്ങൾക്ക് വർണ്ണ ആശ്രമ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഹൃത്തുക്കളെയൊക്കെ സഹിച്ചേ വരും അത് അടുത്ത വരുമ്പോൾ അത് കുറച്ചുകൂടി വിശദീകരിക്കും എന്താണ് ഈ അശ്രേയമായ കർമ്മം എന്ന് എന്തുകൊണ്ട് പറയുന്നു യുദ്ധത്തെ കുറിച്ചാണെന്ന് പറയുന്നത് ആ യുദ്ധം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇത് പറയുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രീയ കർമ്മമാണ് ഇന്നങ്ങനെയൊന്നുമല്ല പണ്ടങ്ങനെയല്ല ശാസ്ത്രീയ കർമ്മമാണ് അത് വർണ്ണാശ്രമവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇന്നാർക്കും പറയാൻ പറ്റില്ല നീ ഇന്ന ജാതി ജനിച്ചവനാണ് അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം അത് പറയാൻ പറ്റില്ല മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറി ഇന്നും യുദ്ധം മാറിയിട്ടില്ല പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇനി യാതൊരു പ്രസക്തിയില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറും അബദ്ധമാണ് ഇന്ന് അതിനെ വിശദീകരിക്കുന്നിടത്ത് അടുത്ത അശ്ലോകം വിശദീകരിക്കുന്നിടത്ത് അത് ഒന്നുകൂടി മനസ്സിലാവും നമുക്ക് അതുകൊണ്ട് യാവ ശാസ്ത്രീയ കർമ്മസമാപ്തി ഈ ശാസ്ത്രീയമായ കർമ്മങ്ങൾ ഓരോ വർണ്ണികൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യം ശൂദ്രൻ ഇവരെല്ലാമുള്ള കർമ്മങ്ങൾ അവരുടെ പ്രവൃത്തികൾ അത് ചെയ്ത് അവസാനിപ്പിക്കുന്നത് വരെ എന്തൊക്കെ ക്ലേശങ്ങളുണ്ടോ ആ ക്ലേശങ്ങളെല്ലാം സഹിക്കണമെങ്കിൽ കേവലം അർജുനന് വേണ്ടി ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമില്ല പൂർണ്ണമായും വർണ്ണ ആശ്രമ നിബദ്ധമാണ് അങ്ങനെയാണ് ഇവിടെ ഈ ആചാര്യന്മാരെല്ലാം വ്യാഖ്യാനിക്കുന്നത് അതൊരു ഏകം ക്ഷമിക്കണം സഹിക്കണം ക്ഷമിക്കുക എന്നിട്ട് സഹിക്കുക എന്നൊക്കെ ക്ഷന്തവ്യ ക്ഷമൂഷ് സഹനെ സഹിക്കുക എന്നർത്ഥം അപ്പൊ ഈ സഹിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അടിയടി കൊണ്ടുള്ള പ്രശ്നങ്ങളായാലും ശരി ഇവരെ കൊല്ലുന്നതുകൊണ്ടുള്ള മാനസികമായ വൈകാരികമായ പ്രശ്നങ്ങളായാലും ശരി ആത്യന്തികമായി സഹിക്കേണ്ട സുഹൃത്തെയും ദുഃഖത്തെയാണ് അവിടെയാണ് അവസാനം ചെന്നിരിക്കുന്നത് അപ്പൊ ആ സുഹൃത്തുക്കളിലൊക്കെ സഹിക്കുക സുഹൃത്തുക്കളെ സഹിച്ചു കഴിഞ്ഞാൽ ഉടനെ അർജുനന് യുദ്ധം ചെയ്യാൻ കഴിയും അത് സഹിച്ചാണ് യുദ്ധം ചെയ്യുന്നതിന് തയ്യാറാവും ഇമമർത്ഥം അനന്തരമേവ ഈ ആശയത്തെ അനന്തരം തൊട്ടടുത്ത് പദ്യത്തിൽ പറയുന്നു അടുത്ത് ഇനി നമ്മൾ ഗീത പ്രഭാഷിക്കുമ്പം ഈ രാമാനുജാചാര്യന്റെ കൂടെ ഒന്ന് പരിഗണിച്ചോ നഷ്ടമൊന്നും വരത്തില്ല ചില വാക്കുകളുടെ അർത്ഥമൊക്കെ പറയുമ്പോൾ അവിദ്യ എന്ന് തന്നെ കർമ്മം എന്ന് പറഞ്ഞാലും അത് കുറച്ചൊരു സൗകര്യമുണ്ട് എളുപ്പമാണ് ഇവിടെ പല ഭാഗങ്ങളും എന്താണ് വളരെ അത്ഭുതകരമായ ലാളിത്യം രാമാനുചാര്യരുടെ ഭാഷയ്ക്കുണ്ട് ശങ്കരാചാര്യരുടെ ഭാഷയിൽ ചിലടത്ത് മനസ്സിലാക്കാൻ വേണ്ടി തലകുത്തിയിരിക്കേണ്ടി എന്നാലും മനസ്സിലാകത്തില്ല അവിടെയൊക്കെ രാമാനുജാചാര്യരുടെ ഭാഷ എന്ന് പറയുന്നത് എന്താണ് ഒരു സിനിമാ പാട്ട് കേൾക്കുന്ന പോലെ മനസ്സിലാവും എന്ന് പറഞ്ഞ് മനസ്സിലാവും അത്ര അനായാസമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് അത് ഒന്ന് പരിഗണിച്ചു നമ്മൾ മലയാളത്തെ കിട്ടുന്ന അല്ലെങ്കിൽ സാധാരണ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എല്ലാം പറ്റുന്ന എല്ലാ ഗീതാ വ്യാഖ്യാനങ്ങളും എടുത്തു നോക്കുക അതാണ് നമ്മൾ എന്ന ഈ ശാങ്കര ഭാഷയത്തെ പിന്തുടർന്ന് എഴുതി വെച്ചിരിക്കുന്നു ഇവർക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ വേറെ ഒരു നല്ല ഭാഷയുണ്ട് അതിൽ നിന്നും നല്ല അർത്ഥങ്ങൾ നമുക്കെടുക്കാം അപ്പൊ ഗീത കുറച്ചുകൂടി രസകരമാകും മനോഹരമാകും എന്നുള്ള ബോധം അപ്പൊ ഇവിടെ ഇനി ആ കുറവുകൂടെ പരിഹരിച്ചു ശങ്കര ഭാഷയത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ഒഴിവാക്കി ഗീത നമുക്ക് നല്ല ഭംഗിയായിട്ട് വയ്ക്കുന്നു ഉണ്ട് അതെല്ലാം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു അതിനെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക അതിന്റെ ആവശ്യമില്ല മാത്ര സ്പർശസ്തഭവന്തേയ ശീതോഷ്ണസുഖ അഗമാപായ അനിത്യ വിദക്ഷസ്വകാര ഭാഷ തന്മാത്ര ഇവിടെ ആദ്യം തന്നെ ശാങ്കരഭാഷത്തിൽ നിഷേധിക്കുന്നു ആഭി ഇത് ശബ്ദസ്പർശാലയ മാത്ര ഭാഷകാരങ്ങളായിട്ടാണ് ശബ്ദസ്പർശാദികളെ എന്തുകൊണ്ടാണോ ഗ്രഹിക്കുന്നത് അതാണ് മാത്ര എന്ന് വെച്ചാൽ മാത്ര എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം പറയുന്നത് ഭാഷ ശങ്കര ഭാഷ ഇവിടെ രാമാനുചാര്യ പറയുന്നു അത് ശരി എന്തുകൊണ്ട് ഈ ശബ്ദത്തിന് അർത്ഥം പറയുമ്പോൾ അതിന്റെ പ്രസിദ്ധമായ അർത്ഥത്തെ എടുക്കണമെന്നുള്ളതാണ് ഒരു സാമാന്യം പ്രസിദ്ധമായ അർത്ഥത്തെ എടുക്കുക ഇപ്പൊ ചക്ക എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെന്താ വരുന്നത് ശരിയായ ചക്ക തന്നെ മലയാളിയുടെ മനസ്സിലെല്ലാം പറയുന്നത് ചക്ക തന്നെ അവിടെ വേറെ എന്തെങ്കിലും അർത്ഥം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ തേങ്ങ എന്നൊരു അർത്ഥം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് അപ്രസിദ്ധ അർത്ഥമാണ് ഈ സന്ദർഭം അനുസരിച്ച് ഞാൻ തേങ്ങ എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ശരി പ്രസിദ്ധമായ അർത്ഥം തന്നെയായിട്ടുള്ള മാത്ര ശബ്ദം എന്ന് പറയുന്നത് എന്താണ് ശബ്ദമാത്ര അല്ലെങ്കിൽ തന്മാത്ര സ്പർശമാത്ര ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് അർത്ഥം പ്രസിദ്ധമായിരിക്കുന്നത് അപ്പൊ മാത്ര എന്ന് പറഞ്ഞ പദാർത്ഥങ്ങളൊന്നും നടക്കേണ്ട അത് സാഖ്യന്മാരും മറ്റനേകം പേര് ഉപയോഗിക്കുന്ന ആർത്ഥമാണ് വിശേഷിച്ച് സാങ്കേയ ശാസ്ത്രത്തെ പിന്തുടരുന്നത് സാഖ്യശാസ്ത്രത്തിൽ വളരെ സ്പഷ്ടമായി മാത്ര എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾക്ക് ഉപയോഗിക്കും പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് മാത്ര എന്ന് പറയുന്നത് കൃത്രിമ വ്യാഖ്യാനം എന്നാണ് ഇന്ദ്രിയങ്ങൾ എന്നൊരു അർത്ഥം കൊടുക്കുന്ന അപ്രസിദ്ധമായ അർത്ഥം കൊടുക്കുന്ന അത് ശരിയല്ല ആണ് ആദ്യ രാമാനുചാചാര്യർ പറയുന്നത് ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്ന അർത്ഥത്തെ എടുത്താൽ കൂടുതൽ ദോഷം നൽകും ഇപ്പം മാത്രമെന്ന് വെച്ചാൽ എന്തായി പദാർത്ഥങ്ങൾ ഇന്ദ്രിയങ്ങളൊന്നും ജ്ഞാനം ശബ്ദ സ്പർശ രൂപ രസഗന്ധാഹ ഇത് സാശ്രയ ആശ്രയത്തോടു കൂടിയവ ഇത് പദാർത്ഥം തന്മാത്ര കാര്യവ എല്ലാം തന്മാത്രകളിൽ നിന്നുണ്ടാകുന്ന മാത്ര എത്തിച്ചത് മാത്ര എന്നുള്ളത് പറയപ്പെടുന്നത് ഇത് വളരെ പ്രസിദ്ധമാണ് മാത്ര സ്പർശ എന്ന് പറഞ്ഞാൽ എന്തായി ശ്രോത്രാദി സ്പർശ ശ്രോത്രാദികളുമായിട്ട് ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള അവയുടെ സംബന്ധം സ്പർശം എന്ന് വെച്ചാൽ അവയുടെ സംബന്ധം അപ്പൊ മാത്രകളുടെ സ്പർശം എന്തുമായിട്ട് ഇന്ദ്രിയങ്ങളുമായിട്ട് എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള സംബന്ധം ശങ്കരഭാഷ്യത്തിലും ഈ ആശയം തന്നെ വരും പക്ഷെ അവിടെ മാത്രാശയത്തിൽ ഇന്ദ്രിയങ്ങളൊന്നും അപ്രസിദ്ധാർത്ഥം പറഞ്ഞു എന്നുള്ള പ്രശ്നമില്ല അവസാനം അർത്ഥം ഇങ്ങനെയൊക്കെ തന്നെ ശീതോഷ്ണം മൃദു പരുഷാദിരൂപ സ്വതുക്കഥാപ്രവൃത്തി ഇതെന്താണ് ശീതം ഉഷ്ണം മൃദു പരുഷം ഇങ്ങനെ ഇതിൽ വലിയ വസ്തുക്കളുമായിട്ടുള്ള സംബന്ധം എന്ന് പറയുന്നത് ചൂട് വസ്തുക്കളുമായിട്ടുള്ള എന്താണ് അത് ഉഷ്ണമായി തണുത്ത വെള്ളമായിട്ട് സംബന്ധം വന്നു കഴിഞ്ഞാൽ ശുദ്ധമായി മൃദു മയപ്പീതിയുമായിട്ട് സംബന്ധം വന്നു കഴിഞ്ഞാൽ അത് മൃദുവായിരിക്കും പരുഷം ഗത കൊണ്ടാണ് തലയ്ക്കടിയിട്ടാണെങ്കിൽ അതെന്തായിരിക്കും പരുഷമായിരിക്കും അത് ഉദ്ദേശിക്കുന്ന പറയും അപ്പൊ ഇതിനി നേരിടാൻ പോകുന്ന കാര്യങ്ങളെ പറയാം അത് കേവല ശീതത്തിലും ഉഷ്ണത്തിലും ഒതുക്കിയാൽ പോരാ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കാരണം ഇവിടെ എന്താണ് ചൂടും തണുപ്പൊന്നും ഇവിടുത്തെ വിഷയമാണ് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അടി അപ്പോ തന്റെ ശരീരത്തിനേക്കുന്ന മൃദുവും പരുഷവുമായിട്ടുള്ള എന്താണ് ഈ സ്പർശങ്ങൾ എന്താണ് സുഖദുഃഖത സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാൽ നീ അതൊക്കെ സഹിക്കണം അതാണ് അടിയടിയൊക്കെ കൊള്ളുമെന്ന് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ അർജുനോട് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിനൊക്കെ കൊള്ളാൻ അർജുനെന്ന് അറിയാൻ കൊണ്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അതൊന്നും ഒരു വിഷയമല്ല എന്നാലും പറയുന്ന കൂട്ടത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ അർജുനോട് സൂക്ഷിക്കണം അടികൊള്ളണം അടികൊള്ളണമെന്ന് പറയേണ്ട ആവശ്യമല്ലോ കൊടുക്കുക വാങ്ങുകയാണല്ലോ അർജുനന്റെ തൊഴിൽ അപ്പോ അതുകൊണ്ട് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയും അതുകൊണ്ടാണ് ഇതിലൂടെ ചേർത്ത് ശീതോഷ്ണം ശീതോഷ്ണത്തിനൊന്നും ഈ യുദ്ധ സമയത്ത് മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്ന സമയമല്ല അതൊന്നൊരു ഒരു പിന്നെ ഇത് വേണമെങ്കിൽ പറയാം എന്താണ് അടിയിടിയുടെ കാര്യമൊക്കെ പറയാം അത് സംഭവിക്കും അതും സഹിക്കണമെന്ന് പറയുന്ന കാര്യം ആരുടെ കാര്യം പറയും സ്കൂളിലെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ മടിയുള്ള പിള്ളേർക്കിട്ടാണ് വീട്ടുകാർ പറയുന്നതെങ്കിൽ ശരി സാർ അടിക്കും ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ അർജുനോട് പറയേണ്ടവന്റെ കാര്യമില്ല ഇത്രയും വലിയൊരു യോദ്ധാവിനോട് മറ്റിടത്ത് ശരി അവർക്കുള്ളൊരു പേടിയുണ്ടാവും അടിയെ പേടിച്ചെങ്കിലും കൊമ്പറിൽ ഇവിടെ നിന്നും വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് മേഘാതാവ് പറയും ആ എന്നാലും ഇരുന്നോട്ടെ കുഴപ്പമില്ല ഭഗവാൻ പറഞ്ഞാലേ അതാണ് അടുത്ത് പറയുന്നത് ശീതോഷ്ണ ശബ്ദ പ്രദർശനമാണ് ഈ ശീതോഷ്ണം എന്ന് പറയുന്നത് പല കാര്യങ്ങളെയും പ്രദർശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് പല കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന എന്താണ് സംഘട്ടനമാണ് കൊലപാതകങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇതിനെല്ലാത്തിനെയും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ശരിയാവും അതിന് തുടക്കത്തിൽ ശീതം ഉഷ്ണം എന്ന് പറയുന്നത് സാധാരണ ഉപലക്ഷണാർത്ഥം എന്ന് പറയും പോലെയാണ് ഈ പറയുന്നത് പ്രദർശനാർത്ഥം ഇനിയുടെ എന്താണ് അടുത്ത് നടക്കാൻ പോകുന്ന അതിഘോരമായ യുദ്ധം അത് പലതും സഹിക്കേണ്ടി വരും കാരണം സ്വന്തം മക്കളെല്ലാം കൊണ്ടുവന്ന് തന്റെ പക്ഷത്ത് നിന്ന് തന്റെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ സഹിക്കണ്ടേ അത് ശീതോഷ്ണത്തിൽ പറഞ്ഞു വെച്ചത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളെ ഗ്രഹിക്കണമെന്നാണ് വ്യാഖ്യാതാവ് കണ്ടൊക്കെയാണ് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം താൻ യാവദ്ധാതി ശാസ്ത്രീയ കർമ്മ സമാപ്തി രക്ഷസ്വ ഇവിടെ ഭഗവാൻ ഇതിന്റെ അവസാനം വരെ കണ്ടുകൊണ്ട് പറയുന്നു യുദ്ധം ശാസ്ത്രീയ കർമ്മം തന്നെയാണ് പക്ഷെ ഇതിന്റെ പരിസമാപ്തി ഉണ്ടല്ലോ എല്ലാം ചത്തു മുടിയുന്ന ഒരു യുദ്ധമാണ് അതുവരെ സഹിക്കാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇതൊക്കെ സഹിക്കണമെന്ന് ഉറപ്പിക്കുന്നു അത് ശരിയാണല്ലോ ഇപ്പൊ രണ്ടു മൂന്ന് പേര് മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഉണ്ടാകും നേരിട്ട് കാണാൻ പോവുകയാണ് ഇതെല്ലാം മരിക്കുന്നത് ന്യായമായിട്ടും അന്യായമായിട്ടും ഒക്കെ ചാവും അപ്പോ യുദ്ധത്തിന്റെ അവസാനം വരെ സഹിക്കണമെന്ന് വെച്ചാൽ എന്തായാലും നീ മരിക്കത്തില്ല കാരണം സഹിക്കാൻ ഒരാളില്ല യുദ്ധം അവസാനിച്ചാലും അർജുനം മരിക്കത്തില്ല ഒരുപാട് സഹിക്കേണ്ടി അതൊക്കെ വ്യാഖ്യാതാവിന്റെ ഒരു ബുദ്ധിയാണ് ഇവിടെ പറയുന്നത് ശരി അപ്പൊ നാളത്തെ പരിപാടി നാളെ നടത്തേണ്ട എന്ത് പരിപാടി സന്ധ്യയോഗം അത് നാളെ നടക്കാൻ ഒരു സാധ്യതയില്ല പിന്നെ അതിന്റെ അടുത്ത വസ്തു പരിപാടി എന്താണെന്ന് നാളെ ഇവിടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അത് ഇപ്പൊ ഇന്നത്തെ സ്ഥിതി തീർത്തൊന്നും പറയാൻ പറ്റില്ല ഞാൻ സാധ്യതയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളാണ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്ന ആളാണ്